അധ്യായം പതിനേഴ് അവന്റെ മകനായ യഹോഷാഫാത്ത് അവന് പകരം രാജാവായി അവൻ ഇസ്രയേലിനെതിരെ പ്രബലനായി തീർന്നു അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി യഹൂദദേശത്തും തന്റെ അപ്പനായ ആസ പിടിച്ച യഫ്രൈം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കി ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രയേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു യഹോവ അവന് രാജത്വം ഉറപ്പിച്ചുകൊടുത്തു എല്ലാ യഹൂദയും യഹോഷഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു അവന് ധനവും മാനവും വളരെയുണ്ടായി അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹയിൽ ഒബദ്യാവും സഖരിയാവ് നെഥനേൽ മീക്ക എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ഷെമയ്യാവ് നെഥന്യാവ് സബദ്യാവ് അസായേൽ ഷെമീരാമോ യഹോനാഥാൻ അദോനിയാവ് തോബിയാവ് തോബ് അദോനിയാവ് എന്നീ ലേവ്യരെയും അവരോടുകൂടെ എലീഷാമ യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു അവർ യഹൂദയിൽ ഉപദേശിച്ചു യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വീണിരുന്നതുകൊണ്ട് അവർ യഹോഷാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല ഫിലിസ്തീനിലും ചിലർ യഹോഷഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു അരാബ്യരും അവന് ഏഴായിരത്തി എഴുന്നൂറ് ആട്ടുകൊറ്റനും ഏഴായിരത്തി എഴുന്നൂറ് വെള്ളാട്ടുകൊറ്റനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു യഹോഷഫാത്ത് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു യഹൂദയിൽ കോട്ടകളെയും സംഭാര നഗരങ്ങളെയും പണിതു അവന് യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തി ഉണ്ടായിരുന്നു പരാക്രമശാലികളായ യോദ്ധാക്കൾ യെരുസലേമിൽ ഉണ്ടായിരുന്നു പിതൃഭവനം പിതൃഭവനമായുള്ള അവരുടെ എണ്ണമാവിത് യഹൂദയുടെ സഹസ്രാധിപന്മാർ അദ്നാപ്രഭു അവനോടുകൂടെ മൂന്ന് ലക്ഷം പരാക്രമശാലികൾ അവന്റെ ശേഷം യഹോഹാനാൻ പ്രഭു അവനോടുകൂടെ രണ്ടു ലക്ഷത്തി എൺപതിനായിരം പേർ അവന്റെ ശേഷം തന്നെത്താൻ മനഃപൂർവമായി യഹോവയ്ക്ക് ഭരമേൽപ്പിച്ചവനായ സിക്രിയുടെ മകൻ അമസ്യാവ് അവനോടുകൂടെ രണ്ടു ലക്ഷം പരാക്രമശാലികൾ ബെന്യാമീനിൽ നിന്ന് പരാക്രമശാലിയായ എല്ലിയദ അവനോടുകൂടെ വില്ലും പരിചയം ധരിച്ച രണ്ടു ലക്ഷം പേർ അവന്റെ ശേഷം യഹോസാബാദ് അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ ലക്ഷത്തി എൺപതിനായിരം പേർ രാജാവ് യഹൂദയിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവർ തന്നെ